അഭി വിഷമത്തെ തന്നിക്കുന്നത് വലിയൊരു സമുദ്രത്തെ കുടിച്ചു വച്ചിരിക്കുന്നതിന് പ്രയാസമുള്ള മനസ്സിലുണ്ടെങ്കിൽ അത്രയും പ്രയാസം വരെയാണ് എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണെന്ന് അസാധ്യമാണെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെയുള്ള മനസ്സിനെ നിരൂപിക്കാതെ മോക്ഷമാണ് സാധിക്കുന്നത് മുഴുവൻ ചോദ്യം വരും പറയുന്ന ഘട്ടങ്ങളിൽ മനസ്സിന് ആർക്കും ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയത്തില്ല എന്നാണ് ഇന്നെന്ന് പറയുന്നത് പറയുന്നത് സാധാരണ രീതിയിൽ അങ്ങനെയാണ് മനസ്സിന്റെ സ്ഥിതി സാധാരണ ഒരാൾക്ക് മനസ്സിന് ഗ്രഹിക്കാൻ കഴിയില്ല പക്ഷെ ഉടനെ പറയും വിവേകം കൊണ്ട് സാധിക്കും വിവേകികൾ മനസ്സിനെ ഗ്രഹിക്കും പൂർവമാണ് പിന്നെ വിവേകത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് മനസ്സിന്റെ സ്വാധീനത അതും ഏറെ കുറയുകയും രണ്ടെണ്ണം കൂടെ പറയുന്നുണ്ട് പൂർണ്ണമായ ശരാശരി പറയുന്നില്ല അതുകൊണ്ട് വിവേകം അവസാനത്തിന്റെ മറുമരുന്നായിട്ട് പറയും ഓരോ വലിയ സംബന്ധത്തെ കുറിച്ച് വരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സാധിക്കാത്ത കാര്യമാണ് മനുഷ്യന് സമുദ്രത്തെ കുറിച്ച് വരിക്കാൻ പറ്റും കഴിയുന്നുണ്ട് കൊണ്ട് അഗസ്ത്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് മനുഷ്യന് സാധിക്കും സുമേരു ഉന്മൂലനാണ് സുമേരു പർവ്വതം വളരെ വലുതാണ് അതിനെ പിഴുതെടുക്കുക മനുഷ്യൻ സാധിക്കുന്ന കാര്യമാണ് അത് മുഴുവനായിട്ടൊന്ന് കാണാൻ പോലും മനുഷ്യന് സാധിക്കില്ല അതിനേക്കാൾ പ്രയാസമാണ് ചിത്രമിക്കുന്നത് അത് പന്യസിന പന്യെ ബാധിക്കപ്പെടുക സമാധിയിലൂടെ ചിത്തം ലയിക്കുക അതിന്റെ ദൈവത്തില്ല ചികിത്സയും പ്രയത്നത പരിശ്രമം ചാരം ചികിത്സിക്കണം ചികിത്സ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ദിവസം യോഗത്തിൽ ചർച്ച ചെയ്ത പോലെയാണ് എന്തൊക്കെയാണ് രോഗം രോഗഭേദം ആരോഗ്യം രക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത് ചിത്രത്തെ ചികിത്സിക്കേണ്ടതാണ് ചിത്താത്മാനി സ്വതത്വ സദാനന്ദം അഭ്യാസകാലി അകപരാധികാരനായി തസ്മിൻ വിവേകവശത തനിതാപ്രയാതെ മനിയിൽ പൂർണ്ണമേവ നമ്പിതാനി ചിത്താദിനാനി സ്വതൂപശതാനി മൂലം അഭ്യാപകാനി അഗൗരാദി കാനനാണ് ഈ വാക്ക് ചിത്തത്തിൽ നിന്നാണ് ഈ സുഖദുഃഖ ശതങ്ങൾ നിരന്തരം മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖദുഃഖങ്ങളെല്ലാം തന്നെ അഭ്യാഗതം മന്ദിയിൽ പ്രകടമാകുന്നത് അഭ്യാഗമായി ജീവൻ അനുഭവിക്കുന്നത് അതിന് കാരണം ചിത്രം തന്നെയാണ് അതുകൊണ്ടാണ് സുഷുപ്തിയിൽ സുഹൃത്വങ്ങളൊന്നും അനുഭവിക്കാത്തത് ജാഗ്രത്തിനും സ്വപ്നത്തിനുള്ളവയൊന്നും അവിടെ ഇല്ല അപ്പൊ ചിത്തമാണ് ഇതുപോലെ അകവരാ വലിയൊരു പർവ്വതത്തിൽ വനമുണ്ടാകും പർവ്വതത്തിൽ പൊട്ടിമുളച്ചുണ്ടാകുന്നതാണോ വനം വൃക്ഷങ്ങൾ ലതകൾ അതുപോലെ നഗവരം പർവ്വതശ്രേഷ്ഠം തസ്മിൻ വിവേക വശത തനതാം പ്രയാഗേ വിവേകവശത തസ്മിൻ തനിതാം പ്രയാതേ തടുതാം പ്രയാതെ തസ്മിൻ ആ വിവേകം കൊണ്ട് അത് ക്ഷീണത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ തനിത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ദുർബലമായി കഴിഞ്ഞാൽ ക്ഷയിച്ചു കഴിഞ്ഞാൽ വിനയിച്ചു കഴിഞ്ഞാൽ എല്ലാം പറയാം അല്ലെങ്കിൽ ബാധിച്ചു കഴിഞ്ഞാൽ രണ്ടും രണ്ടും എടുക്കാം വിവേകം കൊണ്ടാണെങ്കിൽ എന്റെ അർത്ഥം മാറും യോഗം കൊണ്ടാണെങ്കിൽ എന്റെ അർത്ഥം മാറും രണ്ടും ഇവിടെ വാസിഷ്ഠ രണ്ടും ജീവിക്കുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വാസിഷ്ഠത്തിനെ യോഗ വേദാന്തം എന്ന് പറയുന്നത് എന്നൊരു പേരില്ല വാസിഷ്ഠ രണ്ടും ഒരുപോലെ യോഗത്തെ അംഗീകരിക്കുന്നു തത്വജ്ഞാനത്തെ അംഗീകരിക്കുന്നു വാസത്വത്തിൽ നിന്നാണ് ഈ ബ്രഹ്മവിൻ വരൻ വരിയാൻ വരിഷ്ഠൻ എന്ന് പറയുന്ന അദ്വൈതത്തിൽ യോഗികൾ സംപ്രജ്ഞാത സംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നതിന് അദ്വൈതികൾ എന്താക്കി ബ്രഹ്മവിൻ വരൻ വരിയാൻ വരിഷ്ഠൻ ഇത് വാസിഷ്ടത്തിൽ നിന്ന് വന്നാണ് അതുപോലെ തന്നെ സവികൽപ്പ സമാധി നിർവികൽപ്പ സമാധി ഇതും വാസിഷ്ടത്തിന്റെ സംഭാവന അപ്പൊ യോഗത്തിനും അതേസമയം തത്വജ്ഞാനത്തിനും അതുപോലെ പ്രാധാന്യം സ്വാമി രാമദേവ ഒരു പ്രസംഗത്തിൽ പറഞ്ഞാണ് ಈ ಸೂರ್ಯನೇ ತಾಳೆ ಯೋಗ ವಾಸುತಂ ಕುಲದ ಕಷ್ಟವondait. ದೇವಿ ಇತಿ ಅವೇರಿ ಕಷ್ಟವondait ನಾನು ಕ್ರಿಯಾನ ಸಮಿಪಾಯ ಇತ್ರೀ ಮಿತು ಎಂದಾನೋರಿ ಮನಿಯರಿ ಮಹತಾಯೆ ಕಷ್ಟವondait ಯೋ ಡುನ್ ಈ ವಾಸುತಂ കാരണം അത് ഒന്ന് മഹത്വം മഹത്തല്ലാതെ ആകുന്ന എങ്ങനെയാണ് അതായത് അവരവരുടെ ഇഷ്ടമനുസരിച്ചാണ് ആത്മീയത ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ തന്നെ തത്വചിന്ത ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ തന്നെ പ്രപഞ്ചമിഥ്യാത്മം ആത്മസാക്ഷാത്കാരം പോലെയുള്ള ആശയങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സൂര്യന് കീഴിൽ ഇതുപോലൊരു ദിവസം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും അങ്ങനെ അഭിപ്രായം ഉണ്ടെന്നില്ല തന്നെ യോഗവാസിഷ്ടത്തെ അംഗീകരിക്കാത്തവരുണ്ട് എന്തുകൊണ്ട് യോഗം വന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച് അദ്ദേഹം ശരിയാണ് അതെല്ലാം മനുഷ്യന്റെ ഇഷ്ടം അനുസരിച്ച് അതെല്ലാം തീരുമാനിക്കുന്നു അതുപോലെ ഒരു അഭിപ്രായം പ്രസിദ്ധമായൊരു ഒരു അഭിപ്രായം പറഞ്ഞ ഒരാളുടെ പേര് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാരാണ് വിവേകാനന്ദ സ്വാമി വിവേകാനന്ദ സ്വാമി വാസിത്വത്തെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പോൾ ഓർക്കുന്നില്ല ഉണ്ടെന്ന് വായിച്ച് അങ്ങനെ ഒരു ഇതുപോലൊരു വലിയ അഭിപ്രായം പറഞ്ഞ ഞാൻ മുമ്പ് പറഞ്ഞതാ ഇവിടെ ബാലകൃഷ്ണ നമ്മുടെ നാട്ടുകാരനല്ലേ പറഞ്ഞാൽ നമ്മളൊക്കെ അറിയത്തില്ല ഇന്ത്യക്കാർ മുഴുവൻ അറിയുന്ന ഒരു അഭിപ്രായം തന്നെയാണ് സവർക്കർ പാശ്ചാത്യ വലിയ അഭിപ്രായം തസ്മിൻ വിവേകവശത ഇന്ദ്രിയം കൊണ്ട് അത് ധനത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് വേണം അർത്ഥം കൊടുക്കാം മനസ്സിനെ കുറിച്ച് ഇവിടെ മുഴുവൻ ചിത്തം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നു മുഴുവൻ ചിത്തത്തിന്റെ കാര്യം അത് ഈ വിവേകം എന്ന് പറയുന്നുണ്ട് ജ്ഞാനം എന്ന് മാത്രം എടുക്കരുത് കാരണം യോഗപക്ഷത്തിൽ യോഗത്തിന് വിവേകം ഉണ്ടാവും അതുകൊണ്ട് തത്വജ്ഞാനം സമ്യജ്ഞാനം എന്ന് പറയുന്നത് യോഗത്തിലെ സംഭവിക്കുമെന്ന് വാശി പിടിക്കുന്നവരെ സംബന്ധിച്ചാൽ വിവേകം എന്ന് പറഞ്ഞാൽ അർത്ഥവ്യത്യാസമില്ല ഒരാള് സമാധി കൂടാതെ ജ്ഞാനം ഉണ്ടാകുമെന്ന് പറയും ഒരാൾ സമാധിയിലെ ജ്ഞാനം ഉണ്ടാകുമെന്ന് പറയും ആ വ്യത്യാസം ഇവിടെ വാസിഷ്ടത്തിൽ ജ്ഞാനത്തെ കുറിച്ച് ആകാശ ഫല ഫലപാതകം ആകാശത്തിൽ നിന്നൊരു ഫലം വീഴുന്നത് പോലെ ജ്ഞാനം ഉണ്ടായി എന്നൊക്കെ പറയും അപ്പൊ അവിടെ സമാധിയൊന്നും പരിശീലിക്കാതെ തന്നെ അപ്പോൾ പല കാഴ്ചപ്പാടാണ് എന്നാൽ കാകഭൂഷങ്കനെ പോലുള്ള യോഗികളെ കുറിച്ചുകൂടെ പറയും യുഗങ്ങളിൽ സമാധിയിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ചും പറയും മഞ്ഞിയിലെയും ഗുണമേവ ഇളങ്ങി താങ്ങി അതുകൊണ്ടെന്താണ് നിപുണം ഏകോപി വളരെ സമർത്ഥമായി തന്നെ എന്ത് ചെയ്യും ഈ ഇതെല്ലാം നശിക്കും ഏതാണ് അകവരാ പർവ്വതത്തിൽ നിന്നുണ്ടായ കാനനങ്ങൾ അപ്പോലെ ഐക്യത്വം നശിക്കും കാനനങ്ങളുടെ ബഹുവചനങ്ങൾ ആ കാനനങ്ങളെ പോലെയാണ് ചിത്തം അപ്പോൾ ആ ചിത്തം എന്ത് ചെയ്യുന്നു വളരെ നിപുണമായി തന്നെ അത് നശിക്കും അത് ക്രിയാവിശേഷം എങ്ങനെ നശിക്കുന്നു വളരെ സമർത്ഥമായി എന്ന് വെച്ചാൽ ഇതുവരെ പറഞ്ഞുകൊണ്ടല്ല എന്താണ് ഇത് നശിപ്പിക്കാൻ വളരെ പ്രയാസമാണ് സാധിക്കുന്ന കാര്യമില്ല അസാധ്യം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു അത് സമർത്ഥമായി ഈ സമർത്ഥമായി എന്ന് പറഞ്ഞാൽ സാധാരണ അദ്വൈതികൾ പറയുന്ന ആത്യന്തികമായി ഇനി ഒരിക്കലും വരാത്തത് പൂർണമായി അത് നശിപ്പിക്കപ്പെടും ആത്യന്തികമെന്നുള്ളത് നശിക്കും അപ്പൊ കുറിച്ച് അങ്ങനെ വേഗാലാകേണ്ട കാര്യമൊന്നുമില്ല ചിത്രം ഇത്രയൊക്കെ പ്രശ്നമുള്ളതാണെങ്കിൽ അവസാനം അത് കയ്യിൽ വരും കൈപ്പിടിയിൽ ഒതുങ്ങും എന്നാണ് വാസിഷ്ടത്തിന്റെ സന്ദേശം അതല്ലാതെ നമ്മളെ ഒരു എന്താണ് അനിശ്ചിതത്വത്തെ കൊണ്ട് അവിടെ ഉപേക്ഷിക്കുകയല്ല ഇതുവരെ പറഞ്ഞ എല്ലാം മാറ്റി അവസാനം പറയുകയാണ് പക്ഷെ അതിന് വിവേകം പ്രാപിക്കണം സകല ഗുണജയാശ എത്ര തം ഇഹ ചിത്തം അഭ്യർത്ഥതോഹം വിഗത രതിതയാ അന്തരിന അഭിനന്ദാമി ജഡ മലിന വിലാസ മേഖലയിൽ ഏകാം വേന്തു മഴക്കാലത്ത് ചിലപ്പോൾ ആകാശത്ത് നോക്കിയാൽ കാണാം ആകാശത്ത് ചന്ദ്രനും കാണും മേഘം വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നു ഇപ്പോഴുള്ള ആൾക്കാരൊന്നും ആകാശത്ത് നോക്കാറില്ല ചന്ദ്രനെ ഒന്നും കാണാറില്ല ഇങ്ങനെയുള്ള വലിയ കെട്ടിടങ്ങളൊക്കെ ഒന്നും അതിൻ്റെ അകത്ത് താമസിക്കുമ്പോൾ ആകാശം കാണാൻ ഇടമില്ല ആകാശം കാണുമെങ്കിൽ എന്റെ ഇടയ്ക്കൂടെ നോക്കണം ഇവിടെ ഇവിടെ നോക്കിയാലും ആകാശം വരെ കണ്ണെത്തത്തില്ല അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സം ഇന്നുള്ളവർക്ക് ആകാശം ചന്ദ്രൻ മേഘം എന്നൊക്കെ പറഞ്ഞു പിടിയില്ലത്തില്ല വലിയ പ്രയാസം ഇപ്പൊ പഴയ കാലത്ത് കണ്ടിട്ടുള്ളവർ കാണും എന്താണ് മേഘം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് തോന്നുന്ന ആകാശത്ത് മേഘമല്ല ചന്ദ്രൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു കുട്ടിക്കാലത്തൊക്കെ അത് കണ്ടിരിക്കും എന്തുകൊണ്ടല്ല പഴയ ആൾക്കാർ അന്ന് ഒരു ദിവസം ആകാശത്ത് നോക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം തുറന്ന സ്ഥലമാണ് അപ്പൊ ഭൂമി നോക്കുന്നു ആകാശത്ത് നോക്കുന്നതായിട്ട് വ്യത്യാസമാണ് ആ കാരണത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ എന്താ കാണുന്നത് ഈ ചന്ദ്രൻ എപ്പോഴും ഈ മേഘലേഖ എന്ന് വെച്ചാൽ മേഘക്കീറുകളിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് മുക്തമായിക്കൊണ്ടിരിക്കുകയാണ് മേഘം ചന്ദ്രനെ മറയ്ക്കാൻ പോകുന്നു ചന്ദ്രൻ എന്ത് ചെയ്യുന്നു മേഘത്തിൽ നിന്നും ഓടി മാറും ഒരിക്കലും ചന്ദ്രനെ മറയ്ക്കാൻ മേഘം ശ്രമിച്ചാൽ നടക്കില്ല കാരണം ചന്ദ്രൻ ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അനുഭവം ആ അനുഭവം കണ്ട ഒരാൾ പറയുകയാണ് എങ്ങനെയാണോ മേഘത്തിന് മഴക്കാലത്ത് ചന്ദ്രനെ മറയ്ക്കാൻ കഴിയാത്തത് അതുപോലെ ഐശ്വര്യങ്ങൾക്കൊന്നും ഒന്നും തന്നെ ഒരു സാധകനെ മറയ്ക്കാൻ കഴിയില്ല കീഴ്പ്പെടുത്താൻ കഴിയില്ല അതിന് വഴിപ്പെടുന്നവനല്ല അതിന് ജഡമലിനവിലാസ മേഖല മേഖലാകാം ഹിന്ദു ഇവ മേഖലേക ജഡവും മലിനമായി വിലസുന്നതുമായി എന്ന് വെച്ചാൽ കറുത്ത മഴക്കാർ ചന്ദ്രൻ പ്രകാശിക്കുന്നതാണ് അത് ഇരുണ്ടതാണ് അതിന് ജഡം മലിനം എന്നെല്ലാം അങ്ങനെ ആകാശത്ത് വിലസുന്നു വെച്ചാൽ ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് ശോഭിക്കുന്നതാണ് ആണ് വിലസുന്നു ആകാശം സ്വയം പ്രകാശിക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ ആകാശത്ത് നോക്കിയാൽ മേഘവും തിളങ്ങും അപ്പൊ ജഡപരിണ വിലാസമായിരിക്കുന്ന മേഘക്കീറുകളെ എന്താണ് എങ്ങനെയാണ് ഇന്ദു അതിനെ അതിജീവിക്കുന്നത് അതിൽ നിന്ന് മോചിക്കുന്നത് അതുപോലെ ലക്ഷ്മി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്ന ഐശ്വര്യവും അപ്പോൾ ലക്ഷ്മിയെ ഞാൻ അല്പം പോലും അഭിനന്ദാമി വിചാശ്രയിക്കുന്നില്ല വിരക്തനാണല്ലോ അപ്പൊ ഐശ്വര്യത്തിന് പറയുമ്പോൾ പിന്നെ വിരക്തിക്ക് അർത്ഥമുണ്ടാകും വിരക്തനായ ഒരു സാധകൻ ഒരിക്കലും ഐശ്വര്യത്തിന്റെ ഭൗതിക ഐശ്വര്യം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഐശ്വര്യമാണ് സമ്പത്ത് മാനം യശസ് പ്രേരണ ശക്തി അധികാരം പ്രേരണ ശക്തി ഇത് മൂന്നുമാണ് ഐശ്വര്യത്തിന്റെ അടയാളം ഇത് മൂന്ന് ലക്ഷ്മി ഇതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ തന്നെ ലക്ഷ്മി സ്തവം കനകധാരാസ്തവം ഇതൊക്കെ ഞാൻ ഇവിടെ എന്ന് എനിക്കറിയത്തില്ല വടക്കേ ഇന്ത്യയിലേക്ക് കനകധാരാശ്രമം നിരന്തരം ചൊല്ലുന്ന സന്യാസി ഇപ്പോ കാശീനന്ദ സ്വാമികളുടെ അഭിപ്രായമുള്ള ആളുകൾ ഡെയിലി ഈ കനകധാരാശ്രമം ഈ ശങ്കരാചാര്യ എഴുതി പിന്നെ നമുക്ക് ചൊല്ലാൻ എന്താ ചൊല്ലുന്നോണ്ട് എന്താ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ചൊല്ലാൻ പറ്റും വല്ലപ്പോഴും കണ്ടപ്പോഴും കിട്ടുന്നതാണ് കണ്ടെന്നാണ് ലക്ഷ്യം ഈ കനകധാര സവം ചൊല്ലുന്നുണ്ടെന്നാണ് ആള് വിശ്വസിക്കുന്നത് വിശ്വാസം മനുഷ്യൻ എത്ര വലുതാണെന്ന് നോക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസം ദക്ഷിണ മാസത്തിൽ ഒരിക്കലൊക്കെ കിട്ടത്തുള്ളൂ അത് വന്ന് രണ്ട് രൂപയാണ് രണ്ട് രൂപ അതിനുവേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും കനകധാര ചൊല്ലുന്നത് പുറത്തിറങ്ങി മുഴുവൻ ഒരു ദിവസം തന്നെ കാശി പക്ഷെ അതൊരു ജോലിയാണെന്നുകൊണ്ട് അത് ചെയ്യത്തില്ല ഇത് വിശ്വാസമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട് അപ്പോ ഇതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം അപ്പൊ എങ്ങനെയാണോ ഇന്ദു മഴക്കാലങ്ങളെ അഭിനന്ദിക്കാതെ എനിക്കതിന് കീഴ്പ്പെടാത്തതെന്നോ അതിലൊതുങ്ങാത്തതെന്നോ അതിനെ അതിജീവിക്കുന്നതെന്നോ അതുപോലെ ലക്ഷ്മി ലക്ഷ്മിക്ക് കീഴ്പ്പെടുന്നില്ല ഞാൻ ഒരു തരത്തിലുള്ള ഐശ്വര്യങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുന്നില്ല രാമൻ പറയുക എന്തുകൊണ്ടും കാണാൻ സകല ഗുണജയാശ എത്ര ബദ്ധ മഹദ്ഭി മഹദ്ഭി മഹത്തുക്കൾ സകല ഗുണജയ സകല ഗുണങ്ങളെയും നേടുന്നതിനുള്ള ആശ എവിടെയാണോ വച്ചിരിക്കുന്നത് കാരണം ഗുണമായാലും ദോഷമായാലും എന്തായി എവിടെ നിന്നാ വരേണ്ടത് സ്വന്തം മനസ്സിൽ നിന്നാണ് അതാണ് നേരത്തെ പറഞ്ഞു തസ്മിൻ സത് ത്രയം മനസ്സാണ് സർവത്തിനും ആധാരമായി മനസ്സിന്റെ അവിടെ പിന്നെ ഗുണമില്ല ദോഷമില്ല എന്താണ് മനസ്സുഷക്തി അവിടെ ഒന്നുമില്ല മനസ്സ് ഉണർന്നു കഴിഞ്ഞോ അവിടെ ഗുണവും വരും ദോഷവും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദോഷങ്ങളും ആർജിച്ചത് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെയാണ് ഗുണങ്ങൾ ആർജിച്ചതും മനസ്സുകൊണ്ട് തന്നെയാണ് അപ്പൊ സാധാരണ മനുഷ്യര് ഗുണവും ദോഷവും ആർജിക്കും വിവേകമില്ലാതെ മഹത്തുക്കൾ അവരുടെ അവസാനത്തെ ആശയം പ്രതീക്ഷയും മനസ്സാണ് അതുകൊണ്ട് ഗുണങ്ങളെ ആർജിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നതാണ് വിവേക വൈരാഗ്യം എന്നെല്ലാം പറയുന്നു മനസ്സിലാണെന്ന് പറയുന്നത് മഹാത്മാക്കൾ സ്വന്തം മനസ്സിലതൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നു മനസ്സല്ല വേറൊരു വഴിയില്ല ഇവിടെ മനസ്സിന് തുടർന്നേ വാക്ക് വരും മനസ്സിന് ശേഷമേ പ്രവൃത്തിയും വരത്തുള്ളൂ അപ്പം മനസ്സ് തന്നെയാണ് മനുഷ്യൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണത്തെ നേടാൻ ആഗ്രഹിക്കുന്നവൻ അവനും മനസ്സ് തന്നെ വ്യക്തി എന്ന് പറയുന്ന മനസ്സാണ് അതിനപ്പുറം ഒരു വ്യക്തി വ്യക്തിത്വം നമുക്ക് പരിചയമില്ല നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് എന്റെ മനസ്സിനോട് ചേർന്ന് വരുന്നതാണ് ശരീരവും നമ്മുടെ പ്രവൃത്തികളും എല്ലാം അതിനപ്പുറം നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് എന്താ അറിയാം നമ്മൾ മനസ്സിന് അറിഞ്ഞല്ലോ അറിയാൻ നിങ്ങൾ കണ്ടെന്ന് പറയുന്നതും അറിഞ്ഞു എന്ന് പറയുന്നതും എല്ലാം മനസ്സിലാണ് മനസ്സിൽ കാണുന്നത് നമുക്ക് മനസ്സിനപ്പുറമുള്ള അങ്ങനെ പറയാൻ പറ്റും കാരണം മനസ്സിലേ കാണും അപ്പോൾ മനസ്സിലല്ലേ കാണാം മനസ്സിനപ്പുറമുള്ള മനസ്സിനപ്പുറമുള്ളതെങ്ങനെ കരുതാൻ പറ്റും അപ്പോ നമ്മൾ എന്ന് പറയുന്നത് മനസ്സാണ് പിന്നെ മനസ്സിനപ്പുറം പുരുഷൻ ഉണ്ടെന്ന് ശാസ്ത്രം പറയും അങ്ങനെ ശാസ്ത്രം പറയുമ്പോൾ ആ പുരുഷനെ മനസ്സുകൊണ്ട് കണ്ടെത്താമെന്ന് പറയുന്നുണ്ടോ യഥോ മാച്ച വാച്ചോ നിവൃത്തം അപ്രാപ്തം മനസ്സിലാക്കാം മനസ്സ് പിന്തിരിഞ്ഞു പോരുന്നു മനസ്സ് ശരിക്കും കണ്ടെത്തുന്നില്ലെന്നാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മനസ്സിനപ്പുറം ഒന്നും തന്നെ മനസ്സാണ് നമ്മൾ മനസ്സാണ് ജീവിതം മനസ്സാണ് മനുഷ്യൻ മനസ്സാണ് ഈ പ്രപഞ്ചം അത് വാസിഷ്ടത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഞാൻ പറയുന്നത് നമ്മളെല്ലാം നമ്മളായിരിക്കുന്നത് നമ്മുടെ മനസ്സാണ് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഇവിടെ ഇരുത്തുന്നു എന്റെ ഇവിടെ ഇരുത്തുന്ന എന്റെ എന്റെ മനസ്സ് മനപ്പുറന്നു അപ്പൊ മഹത്തുക്കൾ ഗുണങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള എല്ലാ പ്രതീക്ഷയും സ്ഥാപിച്ചിരിക്കുന്നവരുടെ മനസ്സിലാണ് അതാണ് സകല ഗുണ ജയാശ സർവഗുണങ്ങൾ നേടാമെന്നുള്ള ആശകൾ മഹദ്ധി എത്ര ബന്ധ എവിടെയാണ് മനസ്സിലാണ് ബദ്ധ എന്ന് വെച്ചാൽ ബന്ധിച്ചിരിക്കും ഉറപ്പിച്ചിരിക്കും നമ്മുടെ എല്ലാം നമ്മളെ ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സങ്കല്പത്തിലൂടെ നമ്മുടെ മനസ്സിന്റെ തലത്തിലാണ് എന്നാ ഈ മനസ്സെന്താണ് എല്ലാവർക്കും അറിയാം എന്നാൽ ആർക്കും അറിയത്തില്ല ഇന്നും മനസ്സിന്റെ അവസ്ഥ മനസ്സ് നമ്മളിലെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സെന്താണെന്ന് അറിയാം പക്ഷെ എന്താണെന്ന് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും മനുഷ്യന് ഉത്തരമില്ലാത്ത ഒരു സാധനമാണ് അഭ്യൂഹങ്ങളെ മനസ്സുണ്ടാകുന്നു മനസ്സിനെ മനസ്സിനെക്കാളും ആശ്ചര്യമായിട്ട് അത്ഭുതമായിട്ട് ഒരു വസ്തുത മനുഷ്യനിവരെ പരിചയപ്പെട്ടിട്ടില്ല മനുഷ്യന്റെ കയ്യിലില്ല മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല മനസ്സിനെ മനസ്സിനെക്കാളും അത്ഭുതകരമായ ഒന്ന് വേറൊന്നില്ല നമ്മളെല്ലാ അറിവും ആർജിച്ചതും എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കിയതെല്ലാം മനസ്സുകൊണ്ടാണ് മനസ്സാണ് എല്ലാം ഇഷ്ടമാണ് മനസ്സുകൊണ്ട് പ്രവർത്തിച്ചാലേ പ്രവൃത്തിയാവും ഒരാൾ മഹാനാകുന്നതും മഹാനാകാത്തതൊക്കെ മനസ്സ് തന്നെ അതിന് കാരണം മറ്റെന്താ കാരണം വേറൊന്നും കാരണമായിട്ട് പറയാനില്ല അപ്പോ എല്ലാ മഹത്തുക്കളും എന്താണ് അവരുടെ അഭ്യുദയ നിശ്രേയസങ്ങളൊക്കെ ഉള്ള പ്രതീക്ഷ അവർ സമർപ്പിച്ചിരിക്കുന്നത് സ്വന്തം മനസ്സിലാണ് അന്യന്റെ മനസ്സിലാണ് അവനവന്റെ മനസ്സ് പക്ഷേ തം അരിഹ വിജയദേവി ചിത്തം ദോഹം പക്ഷെ ആ മനസ്സ് എന്ന് പറയുന്നത് എന്താണ് ചിത്തം അരി എന്റെ ശത്രുവാണ് രാമൻ പറയും പൊതുവെ ശത്രുപക്ഷത്താണ് അതിനെ ശത്രുപക്ഷത്ത് എന്തുകൊണ്ട് നിർത്തിയിരിക്കുന്നു തന്റെ ആത്മീയ ജിജ്ഞാസയ്ക്ക് എല്ലാം തടസ്സമായി നിൽക്കുന്നു അതുകൊണ്ട് ആത്മീയ ജിജ്ഞാസയ്ക്ക് ആത്മീയ സാധനങ്ങൾ മനസ്സ് തടസ്സമായി നിന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ശത്രു അതുകൊണ്ടാണ് ശത്രു നാളെ വൈരാഗ്യത്തിൽ പറയുന്നത് മനസ്സിനെ മരിച്ചവിടെ എവിടെയും കൊണ്ടുപോകുന്നു എന്നാ പറയുന്നത് മനസ്സിനെ ശല്യപ്പെടുത്തുന്നു മനസ്സ് ഉപദ്രവിക്കുന്നു മനസ്സ് നിയന്ത്രണത്തിലുള്ള ഇതുവരെ പറഞ്ഞതാണ് അപ്പൊ തന്നെ സംബന്ധിച്ച് എന്താണോ ശത്രുവാണ് മഹത്തുക്കൾ അതിനെ മിത്രമായി കാണുന്നു അതും പറയുന്നില്ല പക്ഷെ എന്റെ മനസ്സിന്റെ അവസ്ഥ അനുസരിച്ച് എന്താണ് ഒരു ചിത്തം അരി അതുകൊണ്ട് ചെയ്യുന്നു വിജയതും അഭ്യസിതവും അതിനെ ജയിക്കുന്നതിന് ഞാൻ ഉദ്യതനായിരിക്കുന്നു പ്രയത്നിക്കുന്നവനായിരിക്കുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിനെ ജയിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ എന്നാണ് അപ്പോ ആത്മീയമായി മുന്നോട്ട് പോകണമെങ്കിൽ മനസ്സിനെ ജയിച്ചാലേ പറ്റൂ എന്ന് രാമൻ അറിയാം മനസ്സിന് കീഴ്പ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ആത്മീയ പുരോഗതി സാധ്യമല്ല അതുകൊണ്ട് അതിനെ ജയിക്കാൻ വേണ്ടി ഞാൻ ഉദ്യതനായിരിക്കുന്നു ഒരുപ്പെട്ടിരിക്കുന്നു അതിനാണ് ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് വിരക്തി എനിക്കിപ്പോൾ ലോകത്തോട് വിരക്തി വന്നത് അത് മനസ്സിനെ ജയിക്കുന്നതിന് ഒരു ഭാഗമായിട്ടാണ് അത് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു വിഗത ഞാൻ വിരക്തനായി സ്വയം എന്തുകൊണ്ട് ഇങ്ങനെ ഒരവസ്ഥ ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരവസ്ഥ നീ എന്തുകൊണ്ട് ഇങ്ങനെ പോയി അതാണ് ഇപ്പൊ സമാനം പറഞ്ഞത് ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് വിഗതരഹിതയാ രതി എന്നിൽ നിന്നും വിഗതമായി എന്ന് വെച്ചാൽ ഞാൻ വിരക്തനായി രാഗം കാമം അതിപ്പോ എന്റെ മനസ്സിലില്ല എന്തിനോടുള്ള കാമം ലക്ഷ്മി ഐശ്വര്യം മനുഷ്യനെ ഏതൊരു മനുഷ്യനും സാധാരണമായി എല്ലാ മനുഷ്യർക്കും കാമം ആഗ്രഹം ഉണ്ടാകുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സമ്പത്ത് മറ്റൊന്ന് ശക്തി മൂന്നാമത്തത് യശസ് മനുഷ്യന്റെ എല്ലാ ഏത് പ്രവർത്തനം എടുത്തു നോക്കിയാലും ശരി മനുഷ്യരുടെ നിന്ന് നമ്മളെ എല്ലാവരും നമ്മളെ അതിന് മാറ്റിയത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും അടിയുറച്ച് ചിലര് സമ്പത്തിന് വേണ്ടിയായിരിക്കും രാപകലില്ലാതെ കഷ്ടപ്പെടുന്നു ഓടിയെടുത്ത് കഷ്ടപ്പെടുന്നു സമ്പത്ത് കൂട്ടുക കൂട്ടുക പരിചരിക്കുക ചിലര് ശക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും എന്റെ സ്വാധീനമാണ് സമൂഹത്തിന്റെ പേരിൽ തന്റെ ശക്തി വ്യാപിപ്പിക്കുക സമൂഹത്തെ അധീനത്തിലാക്കുക അതിനെ നിയന്ത്രിക്കുക ചിലർക്ക് എന്താണ് യശസ് അങ്ങനെ യശസ് ഉണ്ടാക്കി പത്ത് പേരെ അറിയണം പത്ത് പേരിൽ നിന്ന് നാല് പേരെങ്കിലും തന്നെ അറിയണം അതിനെന്താ വഴി ഇതല്ലാതെ മനുഷ്യൻ തന്നെ എന്നെ വേണ്ടിയാ പ്രവർത്തിക്കും ഈ സമ്പത്തെന്ന് പറയുന്നതിന് വളരെ വിപുലമായ അർത്ഥമാണ് ആരോഗ്യം പോലും മനുഷ്യന്റെ സമ്പത്താണ് ഒരാളെ നിരന്തരം ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നിരന്തരം ശ്രദ്ധിച്ച് അത് അവസാനം വിഷാദത്തിലോ പോയി ചികിത്സ നേടുന്ന നേടുന്നവരുണ്ട് നിരന്തരം ആരോഗ്യ പരിപാലനം അത് അവസാനം ഒരു മാനസിക പ്രശ്നം എല്ലാ ദിവസവും ശരീരത്തിന്റെ തൂക്കം നോക്കുക ശരീരത്തെ അളന്നു നോക്കുക കലോറി അനുസരിച്ച് ഭക്ഷണം കഴിക്കുക വ്യായാമം നടത്തുക എന്നുവേണ്ട ഇക്കാര്യങ്ങളിൽ തന്നെ നിരന്തരമായ ശ്രദ്ധ കൊണ്ട് അവസാനം അതൊരു മനസ്സിന്റെ സന്തുലിതാവസ്ഥ ശരി അതും അപകടമാണ് അതി ആകുമ്പോൾ അതി സർവത്ര വർജനയെ ഏതും അതിയായിരിക്കുന്ന കുഴപ്പം അപ്പോ സമ്പത്തെന്ന് പറയുന്നത് കേവലം പണം ഉണ്ടാക്കുന്ന മാത്രമല്ല ഇതെല്ലാം സമ്പത്തിന്റെ ഭാഗമാണ് പക്ഷെ ഞാൻ എന്താണ് വിഗത രക്തയാ എനിക്കിതിലെല്ലാം വിരക്തി വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഐശ്വര്യത്തെ അതാണ് നേരത്തെ പറഞ്ഞത് എന്താണ് അഭിനന്ദാകുന്നു അതിന് ഞാൻ ഒരിക്കലും ആശ്രയിക്കുന്നില്ല അതിന്റെ പുറകെ പോകുന്നില്ല അത് ഞാൻ സ്വീകരിക്കുന്നില്ല അത് ഞാൻ മാറ്റി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് രാമൻ പറഞ്ഞത് ഞാനിപ്പോൾ മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുന്നു ആരോട് സംസാരിക്കുന്നില്ല കൂട്ടുകാരോട് സംസാരിക്കുന്നില്ല എനിക്കൊന്നിനും താല്പര്യമില്ല എന്ന് രാമൻ പറയുന്നത് കാരണം ഇതാണ് അതിന് ഉദാഹരണം പറഞ്ഞത് എങ്ങനെയാണോ ഇന്ദു മഴക്കാലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതുപോലെ ഞാനും എന്ത് ചെയ്യുന്നു ഈ ലക്ഷ്മിയിൽ നിന്നും ഐശ്വര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അല്ല അതിനെ ആർജിക്കാനല്ല അതിന് പറയുകയല്ല എന്റെ യാത്ര രാമനിപ്പം മനസ്സ് ഉണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പറയുകയാണ് മനസ്സെന്ന് പറയുന്ന ഒരു അമൂർത്തമായ സാധനമാണ് അത് ഗുണമായിട്ടോ ദോഷമായിട്ടോ വരുമ്പോഴാണ് മനുഷ്യൻ പിന്നത് പ്രശ്നമായി തോന്നി ഗുണമായിട്ട് വന്ന അനുകൂലമായി തോന്നി ഇതുവരെ പറഞ്ഞിരുന്ന അതാണ് അത് പ്രതികൂലമായി വരുമ്പോൾ എന്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രതികൂലത ഐശ്വര്യമാണ് രാമനെ സംബന്ധിച്ച് രാമന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഏറ്റവും വലിയ പ്രതികൂലമായിരിക്കുന്നത് മഹദ്ഭി പറ്റില്ല ഇരിക്കുന്ന സകാരം സകാരം അതിനുശേഷം സകാരം തം മഹദ്ഭി മഹദ്ബിസ് പരത്തിൽ തകാരം വിനിമയ സൂത്രം വരും പോയി പഠിച്ചതെല്ലാം പോയി സസജുഷോരോ ഖരവസാനനുസരിച്ച് പിന്നെന്താ വരുന്നത് വിസർജനീയ ഇതൊക്കെ പഠിച്ചത് മഹദ്ഭിഹി തം ആയിരിക്കും അങ്ങനെ ശ്രദ്ധിക്കണം ഓരോ വാക്ക് കാണുമ്പോൾ സന്ധി എങ്ങനെ വന്നാലും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നതല്ല എന്നാലും നമുക്കറിയാൻ പറ്റും അപ്പൊ ഇവിടെ വൈരാഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആണിത് ഇനി വരുന്നതിന് ഇതിനോടനുബന്ധിയായിട്ടുള്ള ഭാഗങ്ങളാണ് അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്റെ ആയുസ് പോരാതെ ഇത് പറഞ്ഞു തീർക്കാൻ കാരണം ഇതിന് ഒരുപാട് ആവർത്തനങ്ങൾ ഇത് എന്താണ് നമ്മുടെ പലരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ മുഴുവൻ പറഞ്ഞു തീർക്കുക ഇനി എന്തായാലും അങ്ങനെ പോകാൻ പോയാൽ ശരിയാകില്ല ഇനി പൊതുവായി പറയാനും ഇനി വരുന്ന ഓരോ പ്രകടനങ്ങളും അടുത്ത് വരുന്നത് കൃഷ്ണയാണ് പിന്നെ അതിനോട് ചേർന്ന് വരുന്നത് ഓരോ പ്രകടനങ്ങളും ഒന്ന് ഇപ്പൊ കായ ജുഗുപ്സ ശരീരത്തിലുള്ള ജുഗുപ്സ ബാല്യ ജുഗുപ്സ യൗവന ജുഗുപ്സ ജരാജുഗുപ്സ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലെയും ജുഗുപ്സ എന്ന് വെച്ചാൽ വെറുപ്പ് നിന്ദ എന്നൊക്കെയാണ് അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലാ അസ്വസ്ഥയുണ്ടാകും അതായത് ബാല്യം ശൈശവം അതിനോട് വെറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ശൈശവത്തെ വെറുക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും ശൈശവത്തെ എന്നാ ഒരുക്കുന്നത് എന്ന് ചോദിക്കും പക്ഷെ ഇവിടെ വൈരാഗ്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ അവിടെ ശൈശവ ജുഗുപ്സ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പഴയ കാഴ്ചപ്പാട് സംസാരം ജനനം ജനനത്തിന് മനുഷ്യൻ കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലെയും പ്രതിസന്ധികളെ കുറിച്ചാണ് പറയുന്നത് അത് ഇന്നത്തെ ലോകത്തോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല ശിശുക്കളെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമായി ഭാര്യയുടെ ഇത് മനസ്സിലാവില്ല അപ്പോ ഇതിന്റെ വിശദീകരണങ്ങളെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നു പക്ഷേ ഈ സംസാരം എന്ന് പറയുന്ന ഒന്നിനെ മൊത്തത്തിലെടുത്തിട്ട് അതിന്റെ ഓരോ അവസ്ഥകളും ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കേണ്ടതാണ് എന്തുകൊണ്ട് ഇവിടെ പറയുന്ന രാമൻ ആഗ്രഹിക്കുന്ന മുക്തിയാണ് ഇതിൽ മുക്തി നമ്മളത് യോഗസൂത്രത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണ് ആ മുക്തി എന്ന് പറയുന്നതും എന്താണ് ഒരായിരം വർഷം മുമ്പുള്ള മുക്തിയാണ് ഇന്നത്തെ മുക്തിയല്ല അതും കാലം കൊണ്ട് അതിനൊക്കെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമില്ല ഇന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന മുക്തിയല്ല ഈ പറയുന്ന മുക്തിയുള്ളൂ ആരും ആഗ്രഹിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ലോ എന്ന് സ്വയം തന്നെ അറിയാം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ സംസാരം എന്ന് പറയുന്ന ഒരു വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയാൽ സംസാരത്തെ ഒഴിവാക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ സ്ത്രീ ചികിത്സയിലുള്ളത് സ്ത്രീ എന്നില്ലെങ്കിൽ ഇന്ന് സ്ത്രീ എന്തെന്ന് എന്ന് പറഞ്ഞു ഫെമിനിസ്റ്റുകളെല്ലാം നമ്മൾ കരുതപ്പെടും പുറത്തു പറയാൻ ഇത് ഒരു അദ്ദേഹം സ്ത്രീ അപ്പോ ഇത് സ്ത്രീ നിന്ദ എന്തുകൊണ്ട് ഒരു വലിയ വിഷയമായി ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ടാണ് എന്താണ് ആത്മീയത പുരുഷന്മാർക്കുള്ളതാണ് സ്ത്രീക്കുള്ളതല്ല അതുകൊണ്ടാണ് സ്ത്രീ നിന്ന് ചർച്ച ചെയ്യുന്നത് വരേണ്ടതാണ് പക്ഷെ സ്ത്രീകള് ഇതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അത് വേറെ കാര്യം ഇല്ല എന്നുള്ളതാണ് പക്ഷെ ആധ്യാത്മിക വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും പുരുഷന്മാരുടെ വരില്ല കാരണം ഈ ഗ്രന്ഥങ്ങളെ കഴിയുന്നവരാണ് പുരുഷന്മാരാണ് അവർ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും അവരുടെ ആത്മീയതയെ കുറിച്ച് പറയും പക്ഷെ ആത്മീയതയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന പുരുഷന്മാരാണ് മറ്റു കേവലം ഉദാഹരണ രൂപത്തിലാണ് കഥാപാത്രങ്ങളായിട്ടാണ് എല്ലായിടത്തും അങ്ങനെയാണ് രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും ശരി ആത്മീയ സ്ത്രീ വ്യക്തിത്വങ്ങൾ തന്നെ പക്ഷെ സ്ത്രീ നിന്താന്ന് പറയുന്നത് നിറയെ കാണാം പുരുഷൻ നിന്റെ ഓരിടത്തും കാണത്തില്ല അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ആത്മീയതയും സ്ത്രീക്ക് പ്രാധാന്യമില്ല അങ്ങനെ ഒരു ഏർപ്പാടേ അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇന്ന് അതേ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാലം മാറി അങ്ങനെ പറഞ്ഞ ആയിരം വർഷത്തിന് മുമ്പുള്ള ആയിരം വർഷത്തിന് മുമ്പ് എഴുതിയത് ചിന്ത എന്ന് പറയുന്നത് അതിലും പഴക്കമുള്ളതാണ് എഴുതിയ കാലമാണ് ആയിരം വർഷം ചിന്ത അതിന് ഇത്രയും പഴക്കമുള്ളതാണ് അവിടെ എന്താണ് ആ മേഖലയിൽ സ്ത്രീകളില്ല എന്നല്ല ഉടനെ നിങ്ങൾ പറയും കൊണ്ട് ഏഹ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനല്ല അവർക്കും ഉണ്ടായിരുന്നു അതറിയാതെ തന്നെ ഞാൻ പറയുന്നു പക്ഷെ ആരാണ് അവിടെ ആധിപത്യം പുലർത്തിയിരുന്നത് ആധിപത്യം എന്ന് പറയുന്നത് ആധിപത്യ സ്വഭാവം ആത്മീയതയിലും ആധിപത്യം പുലർത്തിയാരാണ് പുരുഷന്മാരാണ് സ്ത്രീകളില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ആധിപത്യം വരുമ്പോൾ വരും സ്ത്രീക്ക് അവിടെ അർത്ഥമായ ഒരു സ്ഥാനം കിട്ടത്തില്ല ആരുടെയെങ്കിലും ആധിപത്യം വന്നു കഴിഞ്ഞു മറ്റുള്ളവർക്ക് സ്ഥാനമില്ലാതെ അതുകൊണ്ടാണ് അങ്ങനെ പുരുഷൻ നിന്ദ വരാതിരിക്കുകയും സ്ത്രീ നിന്ദ വരികയും അപ്പൊ സ്ത്രീയും പുരുഷന്മാരും ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് സ്ത്രീ നിന്ദ എങ്ങനെ ചെയ്യും സാധിക്കുന്ന കാര്യമാണ് പറ്റൂ അങ്ങനെ ഇന്നത്തെ കാലത്ത് പറ്റാത്ത ഇന്ന് ഇതന്നെ അധികാരികളും അവകാശികളുമായിട്ട് മുമ്പിൽ വരുന്നത് സ്ത്രീയും പുരുഷനുമാണ് ഒരുമിച്ചാണ് പുരുഷന്മാർ മാത്രമല്ല പണ്ടിത് പറയുമ്പോ പുരുഷന്മാർ മാത്രമേ ശ്രോതാക്കളായി അപ്പൊ അവർക്ക് സ്ത്രീയെ നിന്ദിച്ച് ആസ്വദിക്കാം കാരണം സ്ത്രീ അവിടെ ഇല്ലല്ലോ സ്ത്രീക്ക് രംഗപ്രവേശിക്കാൻ ഒക്കത്തില്ല പക്ഷെ ഇന്നത് പറ്റത്തില്ല അപ്പൊ ഇതിനൊക്കെ തുല്യമായി തുല്യമായിട്ടാണ് അതുപോലെ ശൈശവം മുതൽ വരുന്ന ഈ നിന്ദകളെല്ലാം നമുക്ക് മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ ആ കാലത്തിന്റെ ഒരു ചിന്താഗതി എന്നുള്ളതല്ലാതെ കാരണം ശൈശവം ഇത് എഴുതുന്ന കാലഘട്ടത്തിലൊക്കെ വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു കാരണം ശൈശവത്തെ അതിജീവിക്കുക എന്ന് പറയുന്ന മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ ഒരു കാലമാണ് കാരണം ഒരു സ്ത്രീ പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുന്ന എത്രയാണ് രണ്ടോ മൂന്നോ രക്ഷപ്പെട്ടാലായി ചിലപ്പോൾ മുഴുവൻ പോകും കാരണം എന്താ ശിശു മരണം അഞ്ചു വയസ്സിന് മുമ്പുള്ള കുട്ടികളും മരി മരിക്കുക എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള കണക്കുകൾ വളരെ മോശമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മുടെ ആയു ദൈർഘ്യം എത്രയാണ് ആയുർദൈർഘ്യം എഴുപത് പോയിന്റ് സംതിങ് ഇന്ന് ഇന്ത്യക്കാരുടെ ശരാശരിയായി ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ് ശിശു മരണ നിരക്ക് കുറഞ്ഞതാണ് പ്രധാന കാര്യം മാക്സിമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പഴയ കാലമാണല്ലോ നിങ്ങൾ പറയുന്നു സത്യയുഗമെന്നും എന്നൊക്കെ പറയുന്നു അന്നെന്തായിരുന്നു മനുഷ്യന്റെ ശരാശരി ആയുസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്നിട്ട് അതേ കാലമൊന്നുമില്ല അന്ന് വെറും മുപ്പത് വയസ്സായിരുന്നു ചോദിക്കും മുപ്പത് വയസ്സിലെല്ലാവരും ചത്തുപോയോ എന്ന് ചോദിക്കട്ടെ ശരാശരി ആയിരത്തി അറുപതെന്ന് വെച്ചാൽ അത്രയും കൂടുതലായിരുന്നു ശിശു മരണം അങ്ങനെ ആവറേജ് എടുക്കുമ്പോൾ അത് വന്നതാണ് അപ്പോൾ ശൈശവം നിന്റെ കൂടെ വരുന്നതെന്ന് നമുക്ക് അതിശയിക്കാനില്ല ശൈശവം അതിജീവിക്കുക പ്രയാസമുള്ള കാര്യമാണ് ഭാഗ്യമുള്ള മാത്രമേ രക്ഷപ്പെടും കാരണം ഇതിന്റെ പ്രതിവിധി ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് ഈ മനുഷ്യകുലം ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അത് ഒരുപാട് ദുരിതങ്ങളെ കടന്നാവുന്നു അല്ല എന്താണ് അല്ലാതെ നമ്മുടെ ഈ പാട്ടുകളിലും കഥകളിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്നത് പോലെ എന്താണ് സത്യയുഗത്തിൽ നിന്നല്ല ഇങ്ങോട്ട് വന്നത് നരകത്തിൽ നിന്നാണ് മനുഷ്യൻ ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ പാടാറുണ്ട് മാവേലി നാടോ കാലം മനുഷ്യന്റെ സ്വപ്നമാണ് ഏ എന്താ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നതായിട്ടൊരു ബന്ധമല്ല സ്വാമി ചോദിക്കുന്നു ഇതിന്റെ കർമ്മം എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ് ഏ അതെ അത് ശരിയാണ് എങ്ങനെ അതുകൊണ്ട് ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട് അപ്പോ മനുഷ്യൻ ഞാനീ പറയുന്നതൊക്കെ എങ്ങനെ മനുഷ്യൻ എന്താണ് ഇങ്ങനെ ഒരുപാട് ദുരിതങ്ങളെ അതിക്രമിച്ച് ഇന്നിവിടെ എത്തിയെന്ന് പറയുന്നത് മനുഷ്യന്റെ ചരിത്രത്തെ പഠിച്ചിട്ടാണ് പുരാണം പഠിച്ചിട്ട് പറയുന്നതല്ല അപ്പൊ പുരാണത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ചോദ്യം നേരെ ഉത്തരവും നേരെ സ്മൃതി വേദ സ്മൃതി ഇതിഹാസ പുരാണങ്ങളിൽ പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് മനുഷ്യന് ഒരു ചരിത്രമുണ്ട് മനുഷ്യ പരിണാമത്തിന്റെ ചരിത്രം അതിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യരെല്ലാം അംഗീകരിക്കുന്ന മനുഷ്യന്റെ ചരിത്രം അതാണ് പറയുന്നത് അതിലാണ് ഈ പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ശരാശരി ആയിരത്തി മുപ്പത് എന്ന് പറയും ഇന്ന് എഴുപത് എന്ന് പറയും എൺപതിന് മേളിലായി ദൈർഘ്യമുള്ള ജനങ്ങളുമുണ്ട് ജപ്പാൻകാർക്ക് നമ്മളെക്കാൾ കൂടുതലാണ് ആയിരം അപ്പോൾ ആ ഒരു നമ്മളീ പറയുന്ന വേദ സ്മൃതി ഇതിഹാസ പുരാണങ്ങളിലെ ഒരു ചർച്ചയിലാണ് ഈ പറയുന്ന ജുഗുംസകളെല്ലാം അത് മനുഷ്യൻ വാസ്തവത്തിൽ മനുഷ്യൻ നേരത്തെ പ്രതിസന്ധികളാണ് അങ്ങനെ അതിജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അവിടെ കഷ്ടപ്പെട്ടാണ് ഇതുവരെ എത്തിയതെന്ന് പറയുന്നതാണ് അപ്പൊ ആ പറയുന്നതിനൊക്കെ ഒരു അർത്ഥമുണ്ട് വെറുതെ പറയുന്നതല്ല അത് മനുഷ്യൻ നേരിട്ട പ്രശ്നങ്ങൾ അവർ പറയുന്നത് ബാല്യം വളരെ കഷ്ടപ്പെട്ടതാണ് യുവത്വത്തിനും കഷ്ടപ്പാടാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് പഴയകാലത്ത് വളരെ കഷ്ടപ്പെട്ട കാര്യം കാരണം യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ സുരക്ഷയില്ലാതെയാണ് മനുഷ്യൻ മൃഗങ്ങളെ പോലെയാണ് ജീവിച്ചത് ജീവിതം തുടക്കം മുതൽ അവസാനം വരെ കഷ്ടപ്പാടുകൾ മാത്രമായി അനിശ്ചിതത്വമായി ഇന്ന് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മാറി ഒരുപാട് സുരക്ഷിതത്വമാണ് കഴിയും പാപപുണ്യം എന്നൊക്കെ പറയുന്നത് വേദ സ്മൃതി ഇതിഹാസ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൽ കൂടുതൽ എനിക്ക് കുറിച്ച് അറിയത്തില്ല നിങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന പോലെ ഞാനും വായിച്ച് അതിന് അപ്പുറം എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിയില്ല അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതിനിങ്ങനെ പാപം പുണ്യം ഉണ്ടെന്നൊക്കെ പറയുന്നു നമ്മളത് ഞാൻ വായിച്ചത് വിശദീകരിക്കും അതിനപ്പുറം അതിനെക്കുറിച്ച് ഞാനെന്ത് പറയാൻ അതിനപ്പുറം എനിക്ക് കുറിച്ച് അറിവില്ല അറിയ അതറിയാനുള്ള ഒരു സോഴ്സും ഇല്ല എനിക്കോ നിങ്ങൾക്കോ ആർക്കോ പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ജുഗുപ്സ എന്ന് വെറുപ്പ് നിന്ദ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇവിടെ നിരന്തരം ഇനി വരുന്ന ഓരോ പ്രകടനത്തിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ആ വെറുപ്പെന്നെല്ലാം പറയുന്നത് നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടങ്ങനെ അവർ പറയുന്നത് അക്കാര്യമാണ് പറയുന്നത് അപ്പൊ ബാല്യം അതിജീവിക്കാൻ പ്രയാസമുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് ചുറ്റുപാടും കാണുന്ന ആ ബാല്യത്തെ കുറിച്ച് ഒരുപാട് ഭയവും ആശങ്കയൊക്കെ മനുഷ്യനുണ്ടാവും അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്ന് കഷ്ടപ്പെടുന്നതിനും നല്ലത് ഇത് ഒഴിവാക്കുന്നതല്ലേ മനുഷ്യൻ അതാണ് ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ബാല്യ ചികിത്സ വരുന്നത് അപ്പൊ സ്ത്രീയുടെ ഇത്ര വലിയ വെറുപ്പ് തോന്നാൻ കാരണം എന്താണ് അപ്പൊ ശിശു പ്രസവിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ ഈ ജനിക്കുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ആരുടെ തലയിൽ കൊണ്ടുവച്ച് സ്ത്രീയുടെ തലയിൽ കാരണം സ്ത്രീയാണ് പ്രസവിക്കുന്നത് നമ്മുടെ സ്ത്രീ ജുഗുപ്സിയും നമ്മുടെ ഏ ആ എല്ലാം പ്രപഞ്ചത്തിലെല്ലാം പരിണാമത്തിന് വിധേയമാണ് ഈ സ്ത്രീ ജഗുപ്സ എന്തുകൊണ്ട് വരുന്നു എന്നാണ് ഞാൻ പറയുന്നത് എല്ലാം പരിണാമത്തിന് വിധേയമാണ് അത് ശരിയാണ് സ്ത്രീ പക്ഷെ ഇവിടെ പറയുന്ന സ്ത്രീ ജഗുപ്സയ്ക്ക് ഒരു കാരണം അതാണ് അപ്പോ സംസാരത്തെ ഒഴിവാക്കണമെന്നും ജനന മരണങ്ങളെ ഒഴിവാക്കണമെന്ന് അതിന്റെ ഒരു ഭാഗമായിട്ട് ജന്മത്തെ ഒഴിവാക്കണം ഇപ്പൊ ജന്മത്തിന് പ്രധാന കാരണക്കാരി ആണെന്ന് പറയുന്നത് സ്ത്രീയെ സ്ത്രീയോട് ഇഞ്ചു പ്രസവി സ്ത്രീ പ്രസവിച്ചിട്ടല്ലേ ഏ എങ്ങനെ അതല്ലെ പുരുഷൻ നിർഗുണൻ സ്വതന്ത്രൻ നിത്യമുക്തനായിരിക്കും അതല്ലെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പുരുഷന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ് പുരുഷന് വലിയ സ്ഥാനമാണ് പുരുഷൻ നിർഗുണനാണ് നിത്യമുക്തനാണ് പുരുഷനൊന്നും ബാധിക്കത്തില്ല പുരുഷൻ എന്നൊരു പേര് തന്നെ കൊടുത്തിരിക്കുന്ന ആർക്കാണ് ആത്മാവിന് എവിടെയെങ്കിലും ആത്മാവിന് സ്ത്രീ എന്ന് പറയും പുരുഷനെന്ന് പറയും പുരുഷന്റെ സ്ഥാനം എപ്പോഴും സുരക്ഷിതമാണ് സ്ത്രീക്ക് അങ്ങനെ ഒരു സുരക്ഷിതമായ സ്ഥാനം കിട്ടിയിട്ടില്ല അന്ന് എന്നും പറഞ്ഞാൽ പുരുഷന്മാർക്കും മനസ്സിലാവുന്നില്ല സ്ത്രീയൊക്കെ മനസ്സിലാവുന്നില്ല മനസ്സിലാകത്തില്ല പറയാവുന്നതേ ലോകം മുഴുവൻ പഴയകാലത്തെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു ഇവിടെ മാത്രമാണ് ലോകം മുഴുവൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് അപ്പൊ ഈ സംസാര ദുരിതത്തിന് പ്രധാന ഉത്തരവാദിയായിട്ട് ആരെ പറഞ്ഞു സ്ത്രീയെ പറഞ്ഞു അതുകൊണ്ട് സ്ത്രീ മുക്സിയും വരുന്ന എന്താണ് പുരുഷൻ എന്ത് ചെയ്യുന്നു സ്വയം കൈകളിൽ മുക്തനാണ് പുരുഷമുക്തനായി ഇതൊക്കെയാണ് പഴയ കാഴ്ചപ്പാട് അങ്ങനെയാണ് ഇവിടെ ഇവിടെ ചില ജഗുത്സവം ഞാൻ പറയുന്നത് ഇത് ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല സമയം കളയുന്നില്ല മൊത്തത്തിൽ ഞാൻ പറയുകയാണ് പല പിന്നെ ഒരു ആത്മീയമായ ആശയം എന്നുള്ള നിലയ്ക്ക് ഇനി അടുത്ത് വരുന്നത് തൃഷ്ണ ദുരാഗ്രഹം അത് ഒഴിവാക്കേണ്ടതാണ് അത് ശരിയാണ് എല്ലാവരും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് തൃഷ്ണ അപ്പോ ആഗ്രഹവും ദുരാഗ്രഹവും മനുഷ്യന് ആഗ്രഹം ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല പക്ഷെ ദുരാഗ്രഹം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ആ ദുരാഗ്രഹത്തെ എന്നെ കുറിച്ചാണ് അടുത്ത് പറയുന്നത് തൃഷ്ണാഭംഗം ദുരാഗ്രഹത്തെ ഭഞ്ചിക്കുക ഗ്രഹത്തെ നിരസിക്കുക പിന്നെ അതിന് ആഗ്രഹം ദുരാഗ്രഹം ഇതിന്റെ ഒരു അതിർവരം നിശ്ചയിക്കുക എന്നൊക്കെ പറയുന്നത് കാലമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഏതുവരെ ആകുമ്പോൾ നമ്മൾ ആഗ്രഹം എന്ന് വിളിക്കും ഏത് കഴിഞ്ഞാലാണ് പിന്നെ അതിനെ ദുരാഗ്രഹം എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും അത് മനുഷ്യന്റെ കാലദേശ അവസ്ഥകളനുസരിച്ച് ഒരു കാലത്ത് എന്താണ് ദുരാഗ്രഹമായിരുന്നൊക്കെ ഇന്ന് ഇന്ന് അതൊക്കെ ആഗ്രഹത്തിന്റെ പട്ടികയിൽ വന്നു പിന്നെ ദുരാഗ്രഹം എന്ന് പറയത്തില്ല ഈ ഫോൺ ഇറങ്ങിയ കാലത്ത് ഒരു ഫോൺ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യനൊരു ദുരാഗ്രഹമാണ് ഇന്ന് ഫോൺ ആഗ്രഹിക്കുന്നത് ദുരാഗ്രഹമാണ് ആഗ്രഹത്തിന്റെ പട്ടിക അപ്പോൾ മനുഷ്യന്റെ ഭൗതികമായ സാഹചര്യങ്ങളും കാലങ്ങളും ദേശങ്ങളും മാറുമ്പോൾ ദുരാഗ്രഹങ്ങളെല്ലാം ആഗ്രഹങ്ങളായി മാറും അപ്പോൾ ഏതിനെ ദുരാഗ്രഹം എന്ന് വിളിക്കണമെന്നൊക്കെ നമ്മൾ ചുറ്റുപാടുകൾക്കനുസരിച്ച് തീരുമാനിക്കും എന്റെ ചെറിയ കാലത്ത് ഒരു സൈക്കിൾ സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു ദുരാഗ്രഹമായിരുന്നു എന്നൊരു ബൈക്ക് സ്വന്തമാക്കുക എന്ന് പറയുന്ന ആ പ്രായത്തിലുള്ള ആൾക്കാർക്ക് അത് ദുരാഗ്രഹമാണ് സാധാരണ കാറും ദുരാഗ്രഹം അല്ലാതെ മനുഷ്യന് എന്താണ് എന്തുകൊണ്ടാണ് മനുഷ്യന്റെ പ്രാഥമികമായ ജീവിത ആവശ്യങ്ങളുടെ ഭാഗമായി മാറുന്നു അപ്പോൾ ദുരാഗ്രഹം എന്ന അപ്പോൾ അവന്റെ നിലനിൽപ്പിനും അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ആഗ്രഹത്തിന്റെ പട്ടികപ്പെടുത്താം അതുപരിയായി അവന്റെ എന്താണ് അമിതാഗ്രഹം അതിനുവേണ്ടി അവൻ എണ്ണം ദുരാഗ്രഹമാണ് അവന്റെ ഭൗതിക ആസക്തിക്ക് വേണ്ടിയിട്ട് അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദുരാഗ്രഹത്തിന്റെ പേരിലാവും അങ്ങനെ ആഗ്രഹവും ദുരാഗ്രഹവും രണ്ടായിട്ട് മാറും എന്ന് മാറുന്നതേ അപ്പൊ ഇവിടെ രാമൻ പരാതി പറയുന്നത് ദുരാഗ്രഹത്തെ കുറിച്ചാണ് ദുരാഗ്രഹം അത് വൈരാഗ്യം ഉള്ളവന് ദുരാഗ്രഹം വരാമെന്നാണ് ഇവിടെ പറയുന്നത് ഉള്ളിലിരിക്കാം വൈരാഗ്യമുള്ളവർ രാമനും അങ്ങനെ ഒരു കുറിച്ച് പറയുന്നു രാമന് വൈരാഗ്യമുണ്ട് പക്ഷെ ദുരാഗ്രഹത്തെ കുറിച്ചും പറയുന്നു അത് വരാം എന്നാണ് ഒരാൾക്ക് എന്താണ് വൈരാഗ്യമുള്ളത് കൊണ്ടാണ് ആത്മീയതയിലേക്ക് തിരിയുന്നത് സ്വഭാവത്തോടെ അടിസ്ഥാനപരമായ ഒരു വൈരാഗ്യം വരും ആത്മീയതയിലേക്ക് തിരിയുമ്പോൾ പക്ഷെ ആത്മീയതയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ സന്യാസം പോലെയുള്ള ജീവിത ചര്യകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ദുരാഗ്രഹം വർദ്ധിക്കുകയാണ് ദുരാഗ്രഹം കൂടുകയാണ് പണ്ടുണ്ടായ കൂടുതൽ ആഗ്രഹങ്ങൾ വർദ്ധിച്ചിട്ട് ദുരാഗ്രഹം പ്രത്യക്ഷമായിട്ടാണ് ലോകത്ത് കാണുന്നത് അപ്പൊ ദുരാഗ്രഹം എവിടെയും പ്രത്യക്ഷപ്പെടാം അതുകൊണ്ട് വൈരാഗ്യമുള്ളവന്റെ ഉള്ളിലും ദുരാഗ്രഹം വരാം എന്നാണ് ഇവിടെ രാമൻ പറയുന്നത് അതാണ് അടുത്ത ചർച്ച